സംസ്കൃതത്തിൽ കാളിദാസൻ എഴുതിയ ശാകുന്തളത്തിൽ വളരെ ചൈതന്യവത്തായ ഒരു സംസ്കൃത പദപ്രയോഗമുണ്ട് പുഷ്യന്തൻ്റെ അടുത്തേക്ക് ശകുന്തളയെ പറഞ്ഞയക്കുമ്പോൾ ദാസിമാരോട് കണ്ണു മഹർഷി പറയുന്ന വരിയാണത് ഇതിൽ ദുഷ്യന്തന് കൊടുക്കേണ്ട ഒരു സന്ദേശമാണ് കണ്ണു മഹർഷി പറയുന്നത് ഇവിടെ ശകുന്തളയെ സാമാന്യ പ്രതിപത്തിയുക്തം എന്നൊരു സെറ്റ് വാക്കുകൾ കൊണ്ടാണ് സന്ദേശം അറിയിക്കുന്നത് സാമാന്യമായ പ്രതിപത്തിയോടുകൂടി എൻ്റെ വളർത്തുമകളായ ശകുന്തളയെ ഹേ ദുഷ്യന്ത മഹാരാജാവെ അങ്ങ് സ്വീകരിച്ച് പരിപാലിക്കണം എന്നാണ് അതിൻ്റെ സംക്ഷിപ്തം രത്നച്ചുരുക്കം യഥാർത്ഥത്തിൽ ദുർവാസാവിൻ്റെ ശാപം കൊണ്ട് ശകുന്തളയെ ദുഷ്യന്തൻ പോവുകയും പിന്നീട് ഓർമ്മിക്കാത്ത വിധത്തിൽ എന്ന് തോന്നുന്നത് പോലെ ദുഷ്യന്തൻ പെരുമാറുകയും ചെയ്തപ്പോൾ വേദനയോടുകൂടിയാണ് കണ്വ മഹർഷി ദുഷ്യന്തൻ്റെ അടുത്ത് ഈ സന്ദേശം അറിയിക്കുന്നത് എൻ്റെ മകളായ വളർത്തുമകളായ ശകുന്തളയെ സാമാന്യമായ പ്രതിപത്തിയോടുകൂടി സാമാന്യ പ്രതിപത്തിയുക്തം സ്വീകരിക്കണം എന്ന് അറിയിക്കുന്നത് ഇവിടെ വിമർശകർ അല്ലെങ്കിൽ കാളിദാസ കൃതിയായ ശാകുന്തളത്തിൻ്റെ ആസ്വാദകർ കണ്വ മഹർഷി ഒരിക്കലും സാമാന്യമായ പ്രതിപത്തിയോടുകൂടി ശകുന്തളയെ സ്വീകരിക്കണമെന്ന് പറയാൻ സാധ്യതയില്ല കാരണം ശകുന്തള അത്രയും സുന്ദരിയാണ് ശാലീനയാണ് ഋഷികുലത്തിൽ ജനിച്ചതുപോലെ വളരെയധികം അച്ചടക്കമുള്ളവളാണ് അപ്പോൾ സാമാന്യമായ എന്നൊരു പദപ്രയോഗം ഉണ്ടാവാൻ സാധ്യതയില്ല സാമാന്യം എന്ന് വെച്ചാൽ സാധാരണയായ പ്രതിപത്തി ഇഷ്ടം സ്നേഹം ബഹുമാനം സാമാന്യമായ സാധാരണയായ ഇഷ്ടത്തോടു കൂടി അങ്ങ് എൻ്റെ മകളെ വളർത്തുമകളെ സ്വീകരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു പക്ഷേ കണ്ണു മഹർഷി പറയാൻ കാരണം ദുഷ്യന്ത മഹാരാജാവിന് ഭാര്യമാരുടെ എണ്ണം കൂടുതലുണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവരിൽ ഒരുവളായിട്ട് ഇവളെ കണ്ടാൽ മതി എന്നുള്ള രീതിയിലായിരിക്കാം ഒന്ന് രണ്ട് അങ്ങനെ ഒരിക്കലും കണ്ണു മഹർഷി പറയാൻ സാധ്യതയില്ല സാമാന്യം എന്ന വാക്ക് സാമാന്യ പ്രതിപത്തിയുക്തം എന്നാണ് സാധ്യത എന്ന് മറ്റുള്ളവർ പറയുന്നു സാ അവൾ മാന്യം അതീവ ബഹുമാന ബഹുമാനം അർഹതയുള്ളവൾ മാന്യത അർഹതയുള്ളവളായിട്ട് അതായത് ഏറ്റവും ഉജ്ജ്വലമായ റെസ്പെക്റ്റോടു കൂടിയാണ് അവളെ സ്വീകരിക്കേണ്ടത് എന്ന സാമാന്യം എന്ന വാക്കിനെ പദച്ഛേദം ചെയ്തുകൊണ്ട് ചിലർ പറയാറുണ്ട് മറ്റു ചിലർ വേറൊരു രീതിയിൽ പറയാറുണ്ട് സാ മാ അന്യപ്രതിപത്തിയുക്തം സാ അവൾ മാ അരുത് അന്യ മറ്റൊരുത്തിയാണ് പ്രതിപത്തിയുക്തം മറ്റൊരുത്തിയാണ് എന്ന രീതിയിൽ ഇവളെ ഇവളോട് പെരുമാറരുത് ഇവളെ കാണരുത് അങ്ങയുടെ ഭാര്യ തന്നെയായിട്ട് രാജ്ഞി തന്നെയായിട്ട് പട്ടമഹിഷി തന്നെയായിട്ട് അങ്ങ് ഇവളെ കാണണം എന്നാണ് കണ്വ മഹർഷി ദുഷ്യന്തന് കൊടുത്തയക്കുന്ന സന്ദേശം എന്ന് പറയുന്നു ഇവിടെ ഇവിടെ കാളിദാസൻ്റെ ശാകുന്തളത്തെ വ്യാഖ്യാനിക്കാനല്ല ഞാൻ ഈ സന്ദേശം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്നത് സാമാന്യം എന്നൊരു വാക്ക് സാമാന്യം സാധാരണയായി സാമാന്യം അവൾ മാന്യമായ രീതിയിൽ സാ മാ അന്യം മറ്റൊരുത്തിയാണ് എന്ന ധാരണയില്ലാതെ ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള അർത്ഥമാണ് ഒരൊറ്റ വാക്കിന് ഉള്ളത് അല്ലെങ്കിൽ വാക്കിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്നത് ഇതേപോലെയാണ് നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചില വാക്കുകൾ വരികൾ നമുക്കിഷ്ടം പോലെ വ്യാഖ്യാനിക്കുകയോ ദുർവ്യാഖ്യാനം ചെയ്യുകയോ ചെയ്തിട്ട് നമ്മൾ പറയുന്നത് ശരിയാണെന്ന് സ്ഥാപിക്കാനുള്ള ഒരു ഒരു ശ്രമം നടത്താറുണ്ട് ഏത് തരത്തിലുള്ള ശ്രമം നമ്മൾ നടത്തുകയാണെങ്കിലും വ്യാഖ്യാനം ദുർവ്യാഖ്യാനമാകാതെ തെറ്റായിട്ടുള്ള സന്ദേശം സമൂഹത്തിന് പോകാതെ നന്മ നിറഞ്ഞ സന്ദേശമായിരിക്കണം നമ്മളിലൂടെ പോകേണ്ടത് എന്ന് സൂചിപ്പിക്കാനാണ് കാളിദാസത്തിൽ കാളിദാസൻ എഴുതിയ ശാകുന്തലത്തിലെ ഈ വരി നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചത് ഏത് സംസ്കൃത വാക്കും നമുക്ക് നമുക്കിഷ്ടം പോലെ വ്യാഖ്യാനിക്കുകയോ ദുർവ്യാഖ്യാനം ചെയ്യുകയോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് ആ സ്വാതന്ത്ര്യം പലപ്പോഴും നമ്മൾ നമ്മുടെ പൈതൃകത്തെ അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും ഇടിച്ചു താഴ്ത്താനും ദുർവ്യാഖ്യാനം ചെയ്യാനുമാണ് ഉദ്ദേശിക്കുന്നത് ഉപയോഗിക്കുന്നത് ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് എല്ലാവരോടും എന്നും പറയാറുള്ളത് നമ്മളുടെ പൈതൃകത്തിൻ്റെ നന്മകൾ എടുക്കുമ്പോൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാതെ വ്യാഖ്യാനിച്ച് നന്മ അതിൽ നിന്ന് എടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചാണക്യൻ അർത്ഥശാസ്ത്രം എഴുതിയ ചാണക്യൻ അദ്ദേഹം വിക്രമാദിത്യനെ സൃഷ്ടിച്ച ആളാണ് ആ ചാണക്യൻ്റെ അടുത്ത് പലരും സംസാരിക്കാനായിട്ടും കാര്യങ്ങൾ അറിയിക്കാനുമായിട്ടൊക്കെ വരാറുണ്ട് ആരെല്ലാം വരുന്ന സമയത്തും അദ്ദേഹം ഓഫീസിൽ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ ഔദ്യോഗിക കൃത്യം നിർവഹിക്കുന്ന വേളയിലാണ് ഇവർ സംസാരിക്കാൻ വരുന്നതെങ്കിൽ ആദ്യം അവരോട് ചോദിക്കാറുള്ളത് അങ്ങ് പറയാൻ പോകുന്ന കാര്യം സത്യമാണോ അതല്ല അങ്ങയുടെ തോന്നലാണോ എന്നാണ് ആദ്യം ചോദിക്കാറുള്ളത് സത്യമാണെങ്കിൽ മാത്രം അങ്ങ് എന്നോട് പറഞ്ഞാൽ മതി അത് സത്യമാണ് എന്നാണ് വന്ന ആൾ മറുപടി പറയുന്നതെങ്കിൽ അടുത്ത ചോദ്യം അത് നല്ലതാണോ ചീത്തയാണോ എന്നാണ് ഉടനെ ഒന്നാൾ ചീത്തയാണ് എന്ന് പറയുന്നു എങ്കിൽ അത് രാഷ്ട്രത്തിന് ചീത്തയാണോ എനിക്ക് ചീത്തയാണോ നമുക്ക് ചീത്തയാണോ എന്ന് ചോദിക്കും നല്ലതാണെങ്കിൽ രാഷ്ട്രത്തിന് നല്ലതാണോ നമുക്ക് നല്ലതാണോ എനിക്ക് നല്ലതാണോ എന്ന് ചോദിക്കും അത് നല്ലതാണ് അല്ലെങ്കിൽ ചീത്തയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം എനിക്കോ സമൂഹത്തിനോ രാഷ്ട്രത്തിനോ പ്രയോജനപ്രദമാണോ അങ്ങ് പറയുന്ന കാര്യങ്ങൾ പ്രയോജനപ്രദമല്ല എന്നാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും വരിക ഞാൻ വിശ്രമിക്കുന്ന വേളയിൽ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റേതായ സമയത്തിൽ നമുക്കത് ചർച്ച ചെയ്യാം പ്രയോജനപ്രദമാണെങ്കിൽ യഥാർത്ഥത്തിൽ രാഷ്ട്രത്തിനും സമൂഹത്തിനും പ്രയോജനപ്രദമാണെങ്കിൽ അത് ഇപ്പോൾ ചർച്ച ചെയ്യാം എനിക്ക് പ്രയോജനപ്രദമാണെങ്കിൽ എൻ്റെ സമയത്തിൽ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞാണ് വരുന്ന ആളെ ചാണക്യൻ ട്രീറ്റ് ചെയ്യാറുള്ളത് സ്വീകരിക്കുകയോ അല്ലെങ്കിൽ തിരിച്ചയക്കുകയോ ചെയ്യാറുള്ളത് ഇവിടെ നമ്മളെല്ലാം അറിയേണ്ട അത്യാവശ്യം ചിന്തിക്കേണ്ട ഒരു വലിയ സത്യം ഒളിഞ്ഞിരിക്കുന്നു നമ്മൾ ഔദ്യോഗിക സമയത്തിൽ നമ്മുടേതായ ഓഫീസ് ടൈമിൽ നമ്മൾ എന്തെല്ലാം ചെയ്യുമ്പോഴും ആ ചെയ്യുന്നത് സത്യം ധർമ്മം നീതി ന്യായം ഇവയ്ക്ക് വേണ്ടിയുള്ളതാണോ നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ടവർക്കും നല്ലത് വരുത്തുന്നതാണോ നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ടവർക്ക് പ്രയോജനപ്രദമാണോ അതെല്ലാം അന്ത്യത്തിൽ രാഷ്ട്രത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ സാധിക്കുമോ അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ മാത്രം ചാണക്യൻ പറഞ്ഞതുപോലെ ഔദ്യോഗിക കൃത്യ നിർവഹണ വേളയിൽ അത് കേൾക്കുകയോ അതനുസരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്യാം അതല്ലാതെ പരദൂഷണം അസത്യം പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ നല്ലതല്ലാത്ത കാര്യങ്ങൾ ഇവയെല്ലാം കേൾക്കുകയും കാണുകയും ചർച്ച ചെയ്യുകയും ചിന്തിക്കുകയും നമ്മൾക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിലും അത് ഔദ്യോഗികമായ കൃത്യനിർവഹണത്തിനിടയ്ക്ക് അതിന് സമയം വയ്ക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ മനസാക്ഷിയോട് ചെയ്യുന്ന ഒരു തെറ്റാണ് അനീതിയാണ് അതുകൊണ്ട് ചാണക്യൻ രണ്ടായിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ കേൾക്കുന്നതും കാണുന്നതും ചർച്ച ചെയ്യുന്നതും ചിന്തിക്കുന്നതും ഔദ്യോഗിക സമയത്ത് മുഴുവനും നമ്മൾ ഔദ്യോഗിക കാര്യങ്ങൾ നിർവഹിക്കുന്നത് കൊണ്ട് അവ നാലും കേൾക്കുന്നതും കാണുന്നതും ചർച്ച ചെയ്യുന്നതും ചിന്തിക്കുന്നതും രാഷ്ട്രത്തിന് പ്രയോജനപ്രദമായിട്ടുള്ളതായിരിക്കണം എനിക്ക് വ്യക്തിപരമായ പ്രയോജനമുള്ളതാണെങ്കിൽ അതെൻ്റെ വ്യക്തിപരമായ സമയത്താണ് ചർച്ച ചെയ്യേണ്ടത് എനിക്ക് ഔദ്യോഗികമായി പ്രയോജനപ്രദമായിട്ടുള്ള കാര്യമാണെങ്കിൽ അത് ഔദ്യോഗിക സമയത്ത് എനിക്ക് ചർച്ച ചെയ്യാൻ സാധിക്കും അതേപോലെ നമ്മളുടെ കർമ്മമണ്ഡലം എത്രത്തോളം നമുക്ക് ശുദ്ധീകരിക്കാൻ സാധിക്കും നമ്മളുടെ പരിധിക്കുള്ളിൽ പെടുന്ന കാര്യങ്ങളാണെങ്കിൽ അത് വിശകലനം ചെയ്ത് നന്മ നിറഞ്ഞ രീതിയിൽ നമുക്ക് പ്രയോജിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ധർമ്മത്തിൻ്റെ പന്താവിലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കാം അങ്ങനെ ധർമ്മത്തിൻ്റെ പന്താവിലൂടെ നമുക്ക് ചലിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരാൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സുഹൃത്ത് ഒരു അഡ്വക്കേറ്റാണ് അപ്പോൾ അഡ്വക്കേറ്റിനോട് സുഹൃത്ത് ഇങ്ങനെ സംസാരിച്ചത് ഞാനൊരു ഡോക്ടറാണ് ധാരാളം പേര് എൻ്റെ അടുത്ത് കൺസൾട്ടിങ്ങിന് വരുന്നുണ്ട് അവരിൽ പലരും എനിക്ക് പൈസ തരാറില്ല ഞാൻ വെറുതെ സർവീസ് നടത്താണ് എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടതാനും പക്ഷേ ഇവരോട് തുറന്നടിച്ച് പൈസയ്ക്ക് ചോദിക്കാൻ എനിക്ക് വിഷമമുണ്ടാകും അവരാരും എനിക്ക് പൈസ തരുന്നില്ല എനിക്ക് ലഭിക്കുന്ന പൈസയാവട്ടെ വളരെ കുറച്ച് പേര് കുറച്ച് മാത്രമേ തരുന്നുള്ളൂ ഇതിനെന്താ ചെയ്യേണ്ടത് ഉടനെ അഡ്വക്കേറ്റ് മറുപടി കൊടുത്തു അത്രേ അങ്ങ് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യണം ഒരു കാരണവശാലും അങ്ങ് ഫ്രീ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് എന്ന ധാരണ ഉണ്ടാക്കരുത് അതുകൊണ്ട് അങ്ങക്ക് എന്നും മുമ്പിൽ വരുന്ന വ്യക്തികളുടെ അടുത്ത് കാര്യങ്ങൾ മറച്ചു വെച്ച് സംസാരിക്കേണ്ടി വരികയോ പ്രതീക്ഷിക്കുന്ന രീതിയിൽ അവർ ചെയ്തില്ലെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് കിട്ടിയില്ലല്ലോ എന്ന് ദുഃഖിക്കേണ്ടി വരികയോ ചെയ്യരുത് അതനുസരിച്ച് കാര്യങ്ങൾ വസ്തുതാപരമായിട്ട് ചെയ്യാൻ ശ്രമിക്കാം ക്ലിയറായിട്ട് ചെയ്യാൻ ശ്രമിക്കാം പ്രതീക്ഷിക്കുകയും പ്രതീക്ഷ നിറവേറ്റാതിരിക്കുകയും ചെയ്യുന്ന വിധത്തിൽ മുമ്പോട്ട് പോകാതിരിക്കാം ഏതായാലും സുഹൃത്തിന് വളരെ സന്തോഷമായി സുഹൃത്ത് അഡ്വക്കേറ്റിൻ്റെ അടുത്ത് നമസ്കാരം പറഞ്ഞ് തിരിഞ്ഞ് പുറത്തേക്ക് പോകാൻ സമയത്ത് അഡ്വക്കേറ്റ് അഞ്ഞൂറ് രൂപയുടെ ഒരു റെസീറ്റ് കൊടുത്തു അപ്പോഴാണ് ഡോക്ടർ ചോദിച്ചത് ഇതെന്തിനാണ് ഇത് ഞാൻ അങ്ങയ്ക്ക് ഉപദേശം തന്നതിനാണ് ആ എമൗണ്ട് എനിക്ക് തന്നേ പറ്റൂ അദ്ദേഹം ശരിക്ക് മാതൃക കാണിക്കുക ചെയ്തത് ശരിയോ തെറ്റോ എന്നുള്ളത് നിങ്ങൾ തന്നെത്താനെ തീരുമാനിക്കുക യഥാർത്ഥത്തിൽ പലരും വിഗ്രഹ ആരാധന പാടില്ല എന്ന് പറയാറുണ്ട് ഈ വിഗ്രഹ ആരാധന നിന്ദ്യമാണെന്ന് പലരും പറയാറുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക അങ്ങനെ പറയുന്നവരുടെ അടുത്ത് അവരുടെ വീട്ടിൽ ചെന്ന് വീടിൻ്റെ മിക്കവാറും ഭൂമുഖത്തോ അകത്തോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഫോട്ടോ അല്ലെങ്കിൽ അവരവരുടെ ഫോട്ടോ നന്മ നിറഞ്ഞ രീതിയിൽ വെച്ചിട്ടുണ്ടാവും ആ ഫോട്ടോ അച്ഛൻ്റെയും അമ്മയുടെയും പ്രത്യേകിച്ച് മരിച്ചുപോയ മാതാപിതാക്കളുടേതാണെങ്കിൽ ഭക്തിയാദരപൂർവമായിരിക്കും അത് വയ്ക്കുക അവരോട് തന്നെ പറയുക ആ ഫോട്ടോ എന്തിനാണ് അവിടെ വെച്ചിരിക്കുന്ന വൃത്തികെട്ട ഫോട്ടോ അതിലേക്കൊന്ന് തുപ്പാൻ പറയുക അല്ലെങ്കിൽ അതെടുത്തൊന്ന് ചവിട്ടാൻ പറയുക ഒരു കാരണവശാലും അവരത് ചെയ്യില്ല എന്താ കാരണം എന്നറിയോ ആ ഫോട്ടോ കാണുമ്പോൾ അവർക്ക് ജീവിച്ചിരുന്ന കാലത്തെ അവരുടെ മാതാപിതാക്കളെയാണ് ഓർമ്മ വരിക ആ ഫോട്ടോയിലെ ചായക്കൂട്ടത്തിൽ അല്ലെങ്കിൽ ചായക്കൂട്ടിൽ ആ പേപ്പറിൻ്റെ പുറത്ത് അവർ കാണുന്നത് ചായക്കൂട്ടല്ല മറിച്ച് അവരുടെ അച്ഛനെയും അമ്മയെയുമാണ് ആ ഫോട്ടോയിലൂടെ അവർക്ക് കാണാൻ സാധിക്കുന്നത് അച്ഛനും അമ്മയുമാണ് വിഗ്രഹാരാധനയുടെ സംക്ഷിപ്തവും ഇതുതന്നെയാണ് നമ്മളൊരു ഫോട്ടോ വയ്ക്കുകയോ ഒരു ബിംബം വയ്ക്കുകയോ ഒരു പ്രതിമ വയ്ക്കുകയോ ചെയ്യുമ്പോൾ അത് ആ കാണുന്നതല്ല നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നതും നമ്മൾ ഉൾക്കൊള്ളുന്നതും അതിലൂടെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നതും നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നതും യഥാർത്ഥത്തിൽ അതിനപ്പുറത്തുള്ള ഒരു ഈശ്വര ചൈതന്യത്തെയാണ് ആ ഈശ്വര ചൈതന്യത്തെ അവ്യയവും നിരഞ്ജനവും നിർവികാരവും നിർവികൽപ്പവുമായ ഈശ്വരനെ നമ്മുടെ മനോമണ്ഡലത്തിലേക്ക് നമുക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരു രൂപം ആവശ്യമാണ് വലിയ ഭൂമിയെക്കുറിച്ച് സ്കൂളുകളിൽ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുമ്പോൾ ആ ഭൂമി മുഴുവനും കുട്ടികളെ കാണിച്ചിട്ട് പഠിപ്പിക്കാൻ സാധ്യമല്ല അതിന് പകരം നമ്മൾ എന്താ ചെയ്യുക നമ്മളൊരു ഗ്ലോബ് വെച്ച് കൊടുക്കും എന്നിട്ട് ആ ഗ്ലോബിൽ ഓരോ രാജ്യവും കാണിച്ചു കൊടുക്കും ഗ്ലോബ് ആണോ ഭൂമി അല്ല ഭൂമിയാണോ ഗ്ലോബ് അല്ല പിന്നെ എന്താ ഗ്ലോബ് ഭൂമിയുടെ ഒരു മിനിയേച്ചർ ഫോം ഭൂമിയുടെ ഒരു ചെറിയ ഫോം മാത്രമാണ് ഈ ഗ്ലോബ് ആ ഗ്ലോബ് കാണുമ്പോൾ കുട്ടികൾക്ക് ഗ്ലോബിൻ്റെ ഉരുണ്ട ആ സാധനമല്ല ഓർമ്മ വരേണ്ടത് അവരുടെ മനസ്സിൽ വരേണ്ടത് അതിവിശാലമായ വിസ്തൃതമായ ഒരു കുറിച്ചിട്ടാണ് അതാണ് യഥാർത്ഥത്തിൽ വിഗ്രഹാരാധന അതാണ് യഥാർത്ഥത്തിൽ ഫോട്ടോ വെച്ചിട്ടുള്ള പൂജ അതാണ് യഥാർത്ഥത്തിൽ രൂപ ഭാവ പ്രതിമ ആരാധനകളെല്ലാം പലപ്പോഴും അന്ധമായിട്ട് നമ്മൾ ചില ചിലതിനെയൊക്കെ എതിർക്കാറുണ്ട് അങ്ങനെ എതിർക്കുമ്പോഴും ചിന്തിക്കുക അതിൻ്റെ പുറകിൽ എന്തെങ്കിലും സത്യമുണ്ടോ അതിൻ്റെ പുറകിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്നൊന്ന് ചിന്തിച്ചു നോക്കുക അവിടെയെല്ലാം നമുക്ക് ഉത്തരം ലഭിക്കും ചിന്തിക്കാനുള്ളൊരു മനസ്സുണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ വിഗ്രഹാരാധന തെറ്റാണെന്നോ അല്ലെങ്കിൽ പ്രതിമാരാധന തെറ്റാണെന്നോ ക്ഷേത്രം അന്ധവിശ്വാസത്തിൻ്റെ കേന്ദ്രമാണെന്നോ എല്ലാം വ്യാഖ്യാനിക്കുകയും വീരശൂര പരാക്രമികളെ പോലെ പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ ഓർമ്മിക്കേണ്ട വലിയ ഒരു സത്യമുണ്ട് ഇവയെല്ലാം പ്രയോജനപ്പെടുന്നുണ്ടോ മാനവരാശിക്ക് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് മനുഷ്യ മനസ്സിൻ്റെ നന്മയ്ക്ക് ശരീരത്തിൻ്റെ നന്മയ്ക്ക് കുടുംബത്തിൻ്റെ നന്മയ്ക്ക് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് ഇവ പ്രയോജനപ്പെടുന്നു എങ്കിൽ അവയെല്ലാം ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം അതായിരിക്കട്ടെ നമ്മുടെ മനസ്സിൽ എന്നുമെന്നും ഉണ്ടായിരിക്കേണ്ട സന്ദേശം ഒരു യുക്തിവാദിയായ പ്രൊഫസർ വളരെ വികാരത്തോടു കൂടി വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കാം ഈശ്വരൻ എന്ന് പറയുന്നത് ഇല്ല നിങ്ങൾ ആരെങ്കിലും ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന് എല്ലാവരോടും ചോദിച്ചു എല്ലാവരും പറഞ്ഞു ഞങ്ങൾ കണ്ടിട്ടില്ല ഈശ്വരനെ തൊട്ടിട്ടുണ്ടോ എന്ന് അധ്യാപകൻ ചോദിച്ചു അപ്പോൾ വിദ്യാർത്ഥികൾ പറഞ്ഞു ഇല്ല ഞങ്ങൾ തൊട്ടിട്ടില്ല ഈശ്വരനോട് സംസാരിച്ചിട്ടുണ്ടോ ഇല്ല ഈശ്വരനോട് സംസാരിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈശ്വരനുണ്ടെന്ന് വിശ്വസിക്കാൻ സാധിക്കുക വിദ്യാർത്ഥികൾ ആകെ കൺഫ്യൂഷനിലായി ചെറിയ തരത്തിൽ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളായതുകൊണ്ട് അവർക്ക് കാര്യമായ കൺഫ്യൂഷൻ ഉണ്ടായി പക്ഷേ ഉടനെ അതിനകത്ത് നിന്ന് ആ ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടി എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു സർ സാറിന് തലച്ചോറുണ്ടോ അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു എനിക്ക് തലച്ചോറുണ്ട് സാറിൻ്റെ തലച്ചോറ് സാറ് കണ്ടിട്ടുണ്ടോ അധ്യാപകൻ ഇല്ല എന്ന് പറഞ്ഞു സാറ് തൊട്ടിട്ടുണ്ടോ തലച്ചോറിനെ ഇല്ല സാറിൻ്റെ തലച്ചോറിനോട് സാർ സംസാരിച്ചിട്ടുണ്ടോ ഇല്ല ഇതൊന്നും ചെയ്യാതെ സാറിന് തലച്ചോറുണ്ടെന്ന് പറയുന്നത് ഞങ്ങളെങ്ങനെ വിശ്വസിക്കുക ഉത്തരം വ്യക്തമായി എന്ന് തോന്നുന്നു ഈ ലോകത്തിൽ എല്ലാം ശാസ്ത്രം കൊണ്ട് വിവരിക്കാൻ സാധ്യമല്ല സയൻസ് കൊണ്ടെല്ലാം വിവരിക്കാൻ സാധ്യമല്ല കാരണം മനുഷ്യ വികാരങ്ങൾ മുഴുവനും സയൻസിനപ്പുറത്താണ് ഒന്ന് ആലോചിച്ച് നോക്കുക സയൻസ് കൊണ്ട് വിവരിക്കാൻ സാധിക്കാത്ത വാശി പക വിദ്വേഷം അസൂയ അഹങ്കാരം അഭിമാനം സന്തോഷം സംതൃപ്തി ഇവയെല്ലാം ഒരു വശത്തുണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയണില്ല നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പം ഞാൻ വേറൊരു കാര്യത്തെക്കുറിച്ചാണ് പറയാം ഏതൊരു യുക്തിവാദിക്കും ശാസ്ത്രവാദിക്കും ബുദ്ധിപരമായി ചിന്തിച്ചാൽ ശുദ്ധ അസംബന്ധമാണ് എന്ന് തോന്നുന്നൊരു കാര്യമാണ് നമ്മളോട് പറയുക നമ്മൾ ഒരു ദേശത്തിൻ്റെ കാര്യം എടുക്കാം ആ ദേശത്തിന് ഒരു പതാക ഉണ്ടാവും ആ പതാകയെ അവഹേളിച്ചു എന്ന് വിചാരിക്കാം ആ പതാക കത്തിച്ചു എന്ന് വിചാരിക്കാം അത് തിരിച്ച് ഫ്ലാഗ് പോസ്റ്റിൽ ഉയർത്തി എന്ന് വിചാരിക്കാം അപ്പോഴെല്ലാം നമ്മൾ സാധാരണമാം വിധം ശിക്ഷയ്ക്ക് അർഹത അർഹരാണ് ശിക്ഷിക്കപ്പെടാൻ സാധ്യതയുള്ളതാണ് അതേപോലെ തന്നെ ഒരു വലിയ നേതാവിൻ്റെ വിഗ്രഹം അതിൽ കയറി ചെരുപ്പിൻ്റെ മാലയിട്ടു എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ആ വിഗ്രഹത്തിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ട് എഴുതി വെച്ചു എന്ന് വിചാരിക്കുക ഒരു പക്ഷേ സമൂഹം മുഴുവനും ചിലപ്പോൾ ഇളകി എന്ന് വരും ഒന്ന് ചിന്തിക്കുക പതാക എന്ന് പറയുന്ന ഒരു തുണിക്കഷ്ണാണ് ഒരു കളറുള്ള തുണിക്കഷ്ണാണ് അത് ആ പതാകയുടെ നീളത്തിലും വീതിയിലും കളറിലും അടിച്ച് തുന്നിച്ചേർത്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് അത് പതാകയായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ അതേ തുണി ഒരു പക്ഷേ ബനിയൻ ഉണ്ടാക്കാനോ ഷർട്ട് ഉണ്ടാക്കാനോ വേറെ ഏതിനു വേണമെങ്കിലും ഉപയോഗിക്കാം ഒരേ തുണി വ്യക്തമായ ഡയമെൻഷനിൽ ദേശത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് പതാകയാകുന്നു അതിനോട് ആദരവ് വേണമെന്ന് പറയുന്നു ഈ ആദരവ് ഏത് സയൻസ് ഉപയോഗിച്ചാൽ നമ്മൾ വിവരിക്കാം ഈ ബഹുമാനവും അല്ലെങ്കിൽ ആ പതാക കാണുമ്പോൾ നാടിനെക്കുറിച്ചുള്ള ഓർമ്മയും ഏത് ശാസ്ത്രം ഉപയോഗിച്ച നമ്മൾ വിവരിക്കുക വെറും കളിമണ്ണോ അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസോ കരിങ്കല്ലോ സിമെൻറ്റോ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രതിമ അതിൽ ചെരുപ്പുമാലയിടുമ്പോൾ അത് ആ വ്യക്തിയൊന്നുമല്ലല്ലോ വ്യക്തിയുടെ പ്രതീകം മാത്രമല്ലേ പക്ഷേ എന്നാലും നമുക്ക് സാധാരണമായ വികാരമുണ്ടാവാറുണ്ട് എന്താ അതിന് കാരണം അതിന് കാരണം ഒന്ന് മാത്ര സയൻസ് കൊണ്ട് വിവരിക്കാൻ പറ്റാത്ത അനുഭൂതിയുടെ അനുഭവത്തിൻ്റെ തലത്തിലുള്ള പലതും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അറിയാൻ സാധിക്കും അതെല്ലാം അനുഭവിച്ചറിയുമ്പോൾ മാത്രമാണ് നമുക്ക് യഥാ യാഥാർത്ഥ്യം മനസ്സിലാക്കാം നേരത്തെ ഞാൻ സൂചിപ്പിച്ച വിഗ്രഹാരാധനയും രാഷ്ട്രഭക്തിയും ദേശഭക്തിയും നേതാക്കന്മാരോടുള്ള ബഹുമാനവും ആദരവും കടപ്പാടുമെല്ലാം ഏത് യുക്തി ഉപയോഗിച്ചും ഒരു പക്ഷെ വിവരിക്കാൻ സാധിച്ചു എന്ന് വരില്ല പക്ഷേ അനുഭവത്തിൻ്റെ പന്ഥാവിലൂടെ ചരിക്കുകയാണെങ്കിൽ വികാരത്തിൻ്റെയും വിചാരത്തിൻ്റെയും മാർഗത്തിലൂടെ അതിനെ നമുക്ക് വിവരിക്കാൻ സാധിക്കും അങ്ങനെയാണ് നമ്മൾ പലതും വിവരിക്കേണ്ടത് അങ്ങനെയാണ് നമ്മൾ പലതും വിലയിരുത്തേണ്ടത് ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിൻ്റെ ലക്ഷ്യം നോക്കിയാണത്രേ അതിനെ വിലയിരുത്തേണ്ടത് പലപ്പോഴും അത് ശരിയാണ് പക്ഷെ എല്ലാം ശരിയല്ല ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട് അവസാനത്തെ വാക്ക് എന്തിനെയെങ്കിലും കുറിച്ച് പറയാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ അവസാനത്തെ വാക്ക് ആർക്കും പറയാൻ സാധിക്കില്ല എന്ന ഒരു വിവരണം അത് മാത്രമേ സാധിക്കുള്ളൂ അല്ലാത്തതൊന്നും സാധിക്കില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഏതിനെ വിലയിരുത്തുമ്പോഴും ലക്ഷ്യം മാത്രം നോക്കി വിലയിരുത്തിയാൽ ശരിയാവില്ല അങ്ങനെയാണെങ്കിൽ ധർമ്മബോധമുള്ള ഒരു രാജാവ് രാജ്യത്തിൻ്റെ അധികാരം നേടാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ലക്ഷ്യമനുസരിച്ച് വളരെ ശരിയാണ് പക്ഷേ ആയിരക്കണക്കിന് പ്രജകളെ കൊന്നിട്ടാണ് അദ്ദേഹം ആ ലക്ഷ്യം നേടാൻ പോകുന്നതെങ്കിൽ അത് ക്രൂരമാണ് നിന്ദ്യമാണ് അധർമ്മമാണ് അനീതിയാണ് അന്യായമാണ് മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാനിതെല്ലാം ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ലക്ഷ്യം ശരിയാണ് പക്ഷെ ഉപയോഗിച്ച മാർഗം എങ്ങനെയാണ് എന്ന് അറിയാൻ നമുക്ക് എന്നും ശ്രമം ഉണ്ടാവണം നമ്മളെന്നും അതിന് പ്രതിജ്ഞാബദ്ധരായിരിക്കണം എത്ര എത്ര വലിയ കാര്യമാണെങ്കിലും എത്ര ചെറിയ കാര്യമാണെങ്കിലും നമ്മൾ സ്വീകരിച്ച മാർഗത്തെക്കുറിച്ച് പലപ്പോഴും പലരും പിന്നീട് വിലയിരുത്തിയെന്ന് വരും അന്ന് സത്യം പുറത്തു വരുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ദുഃഖിക്കേണ്ടി വരും ഒരുപക്ഷെ ലോകം അതിനെ ധർമ്മമായിട്ട് പിന്നീട് വിലയിരുത്തി എന്ന് വരില്ല അധർമ്മമായിട്ട് വിലയിരുത്താനും സാധ്യതയുണ്ട് അതുകൊണ്ടാണ് മഹാഭാരത യുദ്ധം കഴിഞ്ഞപ്പോൾ പട്ടണപ്രവേശന സമയത്ത് ചാർവാകൻ എന്ന വ്യക്തി ധർമ്മപുത്രരെ നോക്കി പറഞ്ഞത് നുണ പറഞ്ഞ് അശ്വത്ഥാമാവ് മരിച്ചു എന്ന് നുണ പറഞ്ഞ് അങ്ങ് ദ്രോണാചാര്യരെ വധിക്കാൻ കൂട്ടുനിന്നും അങ്ങക്കെങ്ങനെ ധർമ്മപുത്രരെന്ന് പേര് പറയാൻ സാധിക്കും അതേപോലെ രഥത്തിൻ്റെ ചക്രം ചെളിയിൽ പൂണ്ടുപോയപ്പോൾ കർണനെ അങ്ങ് വധിച്ചു അങ്ങ് എവിടെയാണ് ധർമ്മം പാലിച്ചത് ശിഖണ്ഡിയെ മുമ്പിൽ നിർത്തിയിട്ടാണ് അങ്ങ് ഭീഷ്മ പിതാമഹന് നേരെ അസ്ത്രമെയ്യാൻ പെർമിഷൻ കൊടുത്തത് അനുവാദം കൊടുത്തത് അങ്ങയുടെ കൂട്ടത്തിലുള്ള പാണ്ഡവർ ധർമ്മിഷ്ഠരാണെന്ന വാക്കിന് എന്തർത്ഥമാണുള്ളത് ഇതേപോലെയുള്ള ചോദ്യം ധർമ്മത്തിൻ്റെ മൂർത്തിമത് ഭാവമായ ധർമ്മപുത്രർക്ക് കേൾക്കേണ്ടി വന്നു എന്താ അതിൻ്റെ അർത്ഥം നമ്മൾ സത്യസന്ധരാണ് ധർമ്മബോധമുള്ളവരാണ് അതനുസരിച്ച് ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ പോലും മാർഗം അതിനനുയോജ്യമല്ല എങ്കിൽ ഭാവി തലമുറയോ നമ്മുടെ മനസാക്ഷിയോ പോലും നമ്മളെ പക്ഷേ ചോദ്യം ചെയ്തു എന്ന് വരും അതുകൊണ്ട് ഏത് കർമ്മം ചെയ്യുമ്പോഴും മാർഗവും ലക്ഷ്യവും നന്മ നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഡെസ്റ്റിനി എന്നൊരു വാക്ക് നമ്മളെല്ലാവരും കേട്ടുകയാണ് പാണ്ഡവരുടെ കൂട്ടത്തിൽ ഏഴ് അക്ഷൗഹിണി പട സോൾജേഴ്സാണ് ഉണ്ടായിരുന്നത് പടയാളികളാണ് ഉണ്ടായിരുന്നത് കൗരവരുടെ പക്ഷത്താകട്ടെ പതിനൊന്ന് അക്ഷൗഹിണി പടയും ഉണ്ടായിരുന്നു അങ്ങനെ പതിനൊന്ന് പ്ലസ് ഏഴ് പതിനെട്ട് അക്ഷൗഹിണി പടകളാണ് അല്ലെങ്കിൽ സോൾജേഴ്സാണ് പട്ടാളക്കാരാണ് പടയാളികളാണ് യഥാർത്ഥത്തിൽ മഹാഭാരത യുദ്ധത്തിൽ കുരുക്ഷേത്ര ഭൂമിയിൽ സന്നിഹിതരായിരുന്നത് ഇത്രയും അധികം പടയാളികൾ അപ്പുറത്തുണ്ടായിട്ട് വളരെയധികം വീരശൂര പരാക്രമികളായ ദ്രോണാചാര്യനും ഭീഷ്മരും അങ്ങനെയുള്ളവരെല്ലാം അപ്പുറത്തുണ്ടാവുക അപ്പോൾ തന്നെ യഥാർത്ഥത്തിൽ പാണ്ഡവർക്ക് വളരെയധികം ഭയം തോന്നിയിരുന്നു അവർ ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ശ്രീകൃഷ്ണൻ കൂടെ ഉണ്ടെങ്കിൽ പോലും ശ്രീകൃഷ്ണൻ ആയുധമെടുക്കില്ലെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അർജുനൻ ഒരു തളർച്ചയുണ്ടായി അത് സ്വന്തം ബന്ധുക്കളെയും മിത്രങ്ങളെയും മുമ്പിൽ കണ്ടപ്പോൾ ഉണ്ടായ തളർച്ചയല്ല മറിച്ച് പരാജയ ഭീതി കൊണ്ട് തന്നെ ഉണ്ടായ തളർച്ചയാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും ദിവസത്തെ യുദ്ധം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു കൃഷ്ണൻ്റെ അടുത്ത് അർജുനൻ ഇത് വളരെ വ്യക്തമായിട്ട് പറയുകയും ചെയ്തു കൃഷ്ണ അങ്ങ് ആയുധവും എടുക്കില്ല ഞങ്ങളാണെങ്കിൽ അവരുടെ അത്രയും സംഖ്യാബലവും ഇല്ല നേതൃബലവുമില്ല ആയുധബലവുമില്ല ഇപ്പം ഞങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ എന്താ സംഭവിക്കുക എന്തിന് യുദ്ധത്തിന് പോയി ഇത്രയും അധികം ജനങ്ങളെ വധിച്ച് എന്ന് പിന്നീട് നമ്മുടെ മനസാക്ഷി ചോദിക്കില്ലേ കൃഷ്ണ അതിന് കൃഷ്ണൻ പറഞ്ഞത് എല്ലാം നിയതിയെ പോലെ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അർജുന ധർമ്മമേ ജയിക്കുള്ളൂ എന്ന് ഞാൻ വാക്ക് തരുന്നു പക്ഷേ ആ വാക്ക് ധർമ്മബോധമുള്ളവർ കർമ്മമണ്ഡലത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ധർമ്മം ജയിക്കുള്ളൂ നിങ്ങൾ ധർമ്മബോധമുള്ളവരാണ് ധർമ്മബോധമുള്ളവർ അധർമ്മത്തിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ ധർമ്മം ജയിക്കേണ്ടത് പ്രകൃതിയുടെ ആവശ്യമാണ് ഈ പ്രപഞ്ചശക്തിയുടെ ആവശ്യമാണ് അതുകൊണ്ട് നിങ്ങളെ ജയിക്കുള്ളൂ എന്ന് ഞാൻ വാക്ക് തരുന്നു ഞാൻ ആയുധമെടുത്തില്ലെങ്കിലും അപ്പോഴും അർജുനന് വിശ്വാസമായില്ല അവസാനം അർജുനനെ ബോധ്യപ്പെടുത്താൻ കൃഷ്ണൻ തീരുമാനിച്ചു കൗരവ പക്ഷത്ത് കൗരവരുടെ ആ യുദ്ധ ഭാഗത്ത് നിൽക്കുന്ന ഭീഷ്മരുടെ കുടീരത്തിൻ്റെ അടുത്തേക്ക് കൃഷ്ണൻ അർജുനനെ കൂട്ടിപ്പോയി രാത്രിയേറെ വൈകി ധർമ്മ യുദ്ധമായതുകൊണ്ട് ആരും സൂര്യാസ്തമയത്തിന് ശേഷം യുദ്ധം ചെയ്യില്ല അങ്ങനെയുള്ള അവസ്ഥയിൽ ഈ അർജുനൻ ഭീഷ്മ പിതാമഹൻ്റെ കുടീരത്തിൽ വാതിലുമുട്ടി ഭീഷ്മനെ വന്നിച്ച് ചോദിച്ചു എന്താ വന്നത് ചോദ്യത്തോടൊപ്പം തന്നെ ഭീഷ്മര് ഒരു സ്റ്റേറ്റ്മെൻറ്റും പറയുകയുണ്ടായി അർജുന നീ വന്നത് എന്തിനാണെന്ന് എനിക്കറിയാം എന്നെ വധിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ചോദിക്കാനല്ലേ അതിനും മറുപടി പറയാം കൂട്ടത്തിൽ നിന്റെ മനസ്സിലുള്ള മറ്റൊരു ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം കൗരവരല്ലേ ജയിക്കുള്ളൂ എന്നൊരു സംശയം നിനക്കണ്ട നീ ഭയപ്പെടേണ്ട അർജുന ഒരിക്കലും കൗരവർ ജയിക്കില്ല എന്ന് പറഞ്ഞ് ഭീഷ്മർ ഒരു പക്ഷേ തൻ്റെ സിദ്ധി കൊണ്ട് സാധന കൊണ്ട് ത്രികാലജ്ഞാനിയായ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ ഇവയെക്കുറിച്ച് വ്യക്തമായി ബോധമുള്ള ഭീഷ്മര് അർജുനനോട് പറഞ്ഞു ഇത്രാം ദിവസം ഞാൻ മരിക്കും അല്ലെങ്കിൽ ഞാൻ ശരമേറ്റ് താഴെ വീഴും അതിനുശേഷം നേതാവാകുന്നത് യുദ്ധക്ഷേത്രത്തിൽ യുദ്ധം നയിക്കുന്നത് ഇന്ന വ്യക്തിയായിരിക്കും അദ്ദേഹം ഇത്രാം ദിവസം മരിക്കും അതിനുശേഷം വരുന്ന ആൾ ഇന്ന ആളായിരിക്കും അയാൾ ഇത്രാം ദിവസം മരിക്കും ഇതെല്ലാം കഴിഞ്ഞ് പതിനെട്ട് ദിവസം വരെ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ സംക്ഷിപ്തമായിട്ട് ഭാവി പ്രവചനം എന്ന പോലെ അർജുനനോട് ഭീഷ്മർ പറഞ്ഞു അതിനുശേഷം തന്നെ വധിക്കേണ്ടത് എങ്ങനെയാണെന്നും അഥവാ തന്നെ ശരം കൊണ്ട് വർഷം ചെയ്ത് എങ്ങനെയാണ് തന്നെ യുദ്ധക്ഷേത്രത്തിൽ നിന്ന് മാറ്റേണ്ടത് അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്നും അർജുനനോട് ഭീഷ്മർ പറഞ്ഞു ഇതെല്ലാം കേട്ട് അർജുനനും കൃഷ്ണനും തിരിച്ച് പാണ്ഡവ ക്ഷേത്രത്തിലേക്ക് എത്തി അവിടെ വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ അർജുനന് മനസ്സിലായത് ഭാവിയെക്കുറിച്ച് ഇത്രയും കൃത്യമായിട്ട് പ്രവചനം നടത്താൻ സാധിച്ചത് ഈ പ്രപഞ്ചത്തിൻ്റെ പ്രകൃതിയുടെ മനുഷ്യൻ്റെ സമൂഹത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ ഡെസ്റ്റിനി അഥവാ നിയതി അത് വളരെ വ്യക്തമായിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഭീഷ്മരെ പോലെ സാധന ചെയ്ത വ്യക്തിക്ക് ആ ഡെസ്റ്റിനി മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല എന്ന് മാത്രം സാധാരണക്കാരായ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്നു ഇന്ന് ഫ്യൂച്ചറോളജി എന്നുള്ളതും മാത്തമാറ്റിക്കൽ മോഡലിംഗ് എന്നും ഫ്യൂച്ചർ ഫോർകാസ്റ്റിങ്ങും എന്നും ഉള്ളതെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് വേയിൽ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ചിലതൊക്കെ ശരിയാവാറുണ്ട് പലതും തെറ്റാറുമുണ്ട് അതിലൂടെയും ചെയ്യുന്നത് ഫ്യൂച്ചർ പ്രൊഡിക്ഷൻ തന്നെയാണ് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ധരിക്കുന്നു അത് സയൻറ്റിഫിക് ആണെന്ന് പല പ്രൊഡിക്ഷൻസും അടിമുടി തെറ്റിയിട്ടുണ്ടെങ്കിലും നമുക്കതിൽ വിശ്വാസമുണ്ട് ഡെസ്റ്റിനിയിൽ വിശ്വാസമില്ല നിയതിയിൽ വിശ്വാസമില്ല ഏതായാലും ഡെസ്റ്റിനിയും നിയതിയും അന്ധവിശ്വാസത്തിൻ്റെ രൂപത്തിൽ നമ്മളെ കീഴടക്കരുതെന്ന് മാത്രം അത് ദുരാചാരങ്ങൾക്ക് വഴിവെക്കരുതെന്ന് മാത്രം ബാക്കി ഏതായാലും ഈ ഡെസ്റ്റിനി എന്നുള്ളത് ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തുന്ന അനവധി സംഭവങ്ങളുടെ പരമ്പരകളാണ് മഹാഭാരതത്തിലുള്ളത് എന്ന് നമുക്ക് ഓർമ്മിക്കാം ഒരു പക്ഷേ നമ്മളുടെ ജീവിതത്തിലും ഡെസ്റ്റിനി എന്നുള്ളത് ഉണ്ടായിരിക്കാം ഒരു പക്ഷേ ഉണ്ട് ഒരാൾ വഞ്ചിയില് ഒരു നദിയുടെ മറുകര കടക്കാണ് വളരെ പരമദയാലുവാണ് വളരെയധികം സ്നേഹവും ബഹുമാനവും പ്രകൃതിയോട് തന്നെ കടപ്പാടുമുള്ള വ്യക്തിയാണ് അയാളുടെ ഓരോ കർമ്മവും സത്യം ധർമ്മം നീതി ന്യായം ദയ കരുണ ജീവജാലങ്ങളോടുള്ള കടപ്പാട് ഇതെല്ലാം ഉള്ള ഒരു സന്യാസി ശ്രേഷ്ഠനെ പോലെയുള്ള ആളാണ് അയാൾ ഈ ബോട്ടിൽ അപ്പുറത്തേക്ക് കടക്കുന്ന സമയത്ത് ഒരു കരടി വെള്ളത്തിൽ ചാടി ഇങ്ങനെ ഒഴുകി പോകുന്ന കണ്ടു ആ കരടിക്ക് ജീവനുണ്ട് അത് നീന്താൻ ശ്രമിക്കുന്നു നല്ല തണുപ്പുമുണ്ട് ഇയാൾക്ക് തോന്നി സർവചരാചരങ്ങളും ഈശ്വരൻ്റെ തന്നെ മാനിഫെസ്റ്റേഷനാണ് അതുകൊണ്ട് ഞാൻ ഈശ്വരനെ പ്രാർത്ഥിച്ച് വെള്ളത്തിൽ ചാടി ആ കരടിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം അയാൾ വെള്ളത്തിൽ ചാടി കരടിയെ കയറി പിടിച്ചു നീന്തി കരയിലെത്തി അവസാനം കരടിയെ അയാൾ വിട്ടു പക്ഷേ കരടി അയാളെ വിട്ടില്ല ഓർമ്മിക്കാനുള്ളത് നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത ഒന്ന് നമ്മുടെ പരിധിക്ക് അപ്പുറം വരുന്ന ചില കാര്യങ്ങൾ നമ്മൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്ത ചില കാര്യങ്ങൾ അവിടെയെല്ലാം ഈശ്വരൻ നമ്മളെ സഹായിക്കുമെന്നോ ഭൂതദയ അല്ലെങ്കിൽ ധർമ്മം കടപ്പാട് കരുണ സംതൃപ്തി ചാരിതാർത്ഥ്യം ഇതിനെല്ലാം വേണ്ടിയിട്ട് നമുക്ക് സാധിക്കാത്ത നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത നമ്മുടെ പരിധിക്കുള്ളിൽ പെടാത്ത പലതും നമ്മൾ ഏറ്റെടുത്ത് ചെയ്താൽ അതെല്ലാം ചെയ്തു കഴിഞ്ഞ അതിനെ നമ്മൾ ഉപേക്ഷിച്ചാലും അത് ചിലപ്പോൾ നമ്മളെ കയറി പിടിച്ചൊന്ന് വരും നമുക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായിന്ന് വരും വെള്ളത്തിൽ ഒഴുകിപ്പോകുന്ന കരടിയെ പരമദയാലുവായ ഒരാൾ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ പറ്റിയ അബദ്ധം അയാൾ കരടിയെ രക്ഷിച്ച് കൈവിട്ട് കരടിയെ മാറ്റി നിർത്താൻ ശ്രമിച്ചെങ്കിലും കരടി ഇയാളെ കൈവിട്ടില്ല മുറുകെ പിടിച്ച് അതിൻ്റെ വിശപ്പ് പൂർണ്ണമായും അടക്കി എന്ന കഥ പറയുന്നു നമ്മൾ മനസ്സിലാക്കിയത് എന്ത് എന്നുള്ളത് ഓർമ്മിക്കാം പെൻസിൽവാനിയയിൽ പണ്ട് ഒരു വിമാനാപകടം ഉണ്ടായി അത് ലോകശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു വിമാനാപകടമായിരുന്നു മറ്റേത് വിമാനാപകടം പോലെ ആയിരുന്നെങ്കിലും ഇതിനൊരു പ്രത്യേകതയുണ്ട് കാരണം വിമാനത്തിൻ്റെ നിയന്ത്രണം വിട്ട് അതെവിടെയോ ഇടിക്കാൻ പോകുന്നു എല്ലാവരും മരിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ വിമാനത്തിലുള്ള എല്ലാവർക്കും അവരവരുടെ വീടുമായി ബന്ധപ്പെടാനുള്ള സൗകര്യം വിമാനാധികൃതർ ഉണ്ടാക്കി കൊടുത്തു അതിൽ ഒരു സ്ത്രീ തൻ്റെ വീട്ടിലെ തൻ്റെ മക്കളെ വിളിച്ച് വികാര തീവ്രമായ ഭാഷയോടുകൂടി സംസാരിച്ചു അത്രേ നിങ്ങളെ എല്ലാവരെയും എനിക്ക് വളരെ ഇഷ്ടമാണ് പക്ഷേ എൻ്റെ ഇഷ്ടവും സ്നേഹവും ഞാൻ എൻ്റെ മനസ്സിൽ ഒതുക്കി വയ്ക്കുക മാത്ര ചെയ്തത് ഞാനത് പ്രകടിപ്പിച്ചില്ല അത് പ്രകടിപ്പിക്കാതെ ഞാൻ എൻ്റെ മനസ്സിൽ ഒതുക്കി വെച്ച ആ സ്നേഹം നിങ്ങൾക്ക് അറിയാനും സാധിച്ചില്ല എനിക്ക് നിങ്ങളെ അറിയിക്കാനും സാധിച്ചില്ല അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളെ വിളിച്ച് എൻ്റെ സ്നേഹത്തിൻ്റെ വില പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ വികാരം പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇനി ഞാൻ ഈ വിമാനത്തിൽ ഏതാനും നിമിഷം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഈ വിമാനം പൊട്ടിത്തെറിച്ച് അത് ആക്സിഡൻറ്റിൽ ഇല്ലാതെയാകും ഞാനും ഇല്ലാതെയാകും ഇനി ഈ ജന്മത്തിൽ നിങ്ങളെ എനിക്ക് കാണാൻ സാധിക്കില്ല അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു നിങ്ങളെ എൻ്റെ എല്ലാം എല്ലാം ആയി ഞാൻ സ്നേഹിക്കുന്നു ഇത് പറയുമ്പോഴത്തേക്കും വിമാനം പൊട്ടിത്തെറിച്ച് ഏതാണ്ട് കഴിഞ്ഞിരുന്നു ആ അവസാന വാക്കിലും സ്നേഹം മക്കൾക്കും വീട്ടുകാർക്കും കേൾക്കാൻ സാധിച്ചുവെങ്കിലും അനുഭവിക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് നമ്മൾ എന്നും ചിന്തിക്കാനുള്ളൊരു കാര്യമുണ്ട് മനസ്സിനകത്തെ സ്നേഹവും ബഹുമാനവും ആദരവും കടപ്പാടും ആരോട് തോന്നുകയാണെങ്കിലും ഇടയ്ക്ക് അവരെ അതൊന്ന് ബോധ്യപ്പെടുത്താനുള്ള അവസരം ഉണ്ടാക്കുക ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു ആദരിക്കുന്നു എന്നുള്ള ആ ഒരു വികാരം ആരെക്കുറിച്ചാണോ നമുക്ക് ഈ വികാരമുള്ളത് അവരുടെ മനസ്സിലേക്ക് അത് ഒന്ന് എത്തിക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തണം അപ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ആ സ്നേഹത്തിൻ്റെ വില അറിയാം ഓരോ വികാരവും മറ്റുള്ളവരുമായി പങ്കിടുമ്പോഴാണ് അതിന് മഹത്വമേറിയ ഒരു സന്ദേശ പ്രയോഗം ഉണ്ടാവാം അതുകൊണ്ട് എന്നും ശ്രദ്ധിക്കാം സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താം ബഹുമാനിക്കുന്നവരെ ബഹുമാനിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താം ഭയപ്പെടുന്നവരെ ഞാൻ ഭയപ്പെടുന്നു എന്ന് ബോധ്യപ്പെടുത്താം വെറുക്കുന്നവരെ വെറുക്കുന്നു എന്ന് ഇൻഡയറക്റ്റ്ലി ബോധ്യപ്പെടുത്താം വെറുപ്പ് മാറാൻ അത് ഉപകരിക്കുമെങ്കിൽ ദേഷ്യമുള്ളവരോട് അതൊന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക ആ ദേഷ്യം മാറാൻ അത് ഉപകരിക്കുമെങ്കിലും ഏതായാലും നെഗറ്റീവ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചില്ലെങ്കിലും പോസിറ്റീവ് നിർബന്ധമായും ബോധ്യപ്പെടുത്താം കാരണം അതിൻ്റെ സ്വാദ് അതിൻ്റെ മധുരം അറിയാൻ അതിൻ്റെ മധുരം സ്വാദ് അനുഭവിക്കാൻ സ്നേഹിക്കുന്നവനും സ്നേഹിക്കപ്പെടുന്നവനും ബഹുമാനിക്കുന്നവനും ബഹുമാനിക്കപ്പെടുന്നവനും അവകാശമുണ്ട് എന്നുള്ളത് ഓർമ്മിക്കുക വീട്ടിൽ വിളക്ക് കത്തിക്കുമ്പോൾ നമ്മൾ ഇന്നും ശ്രദ്ധിക്കാറുള്ളൊരു കാര്യമുണ്ട് ആ വിളക്കിൻ്റെ ചുവട്ടിൽ പ്രകാശം ഉണ്ടാവില്ല ഈ വിളക്കിൻ്റെ ചുവട്ടിൽ പ്രകാശം ഉണ്ടാവില്ല ചുറ്റും പ്രകാശം ഉണ്ടാവും ഇതാണ് പ്രസിദ്ധരായ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളവും സത്യമായ കാര്യം വളരെ പ്രസിദ്ധരാകുന്ന വ്യക്തികളെ പ്രസിദ്ധരായ വ്യക്തികളെ അറിയപ്പെടുന്ന വ്യക്തികളെ അവരവരുടെ നാട്ടിൽ ഒരിക്കലും ശോഭിക്കില്ല അവർ മറ്റു നാടുകളിൽ ശോഭിക്കുക ചിലപ്പോൾ അതിപ്രഗത്ഭനായ വ്യക്തിയുടെ വീടിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ ചോദിച്ചു എന്ന് വരും അദ്ദേഹത്തിൻ്റെ വീട് എവിടെയാണ് ആർക്കും ഒരു പക്ഷേ അറിഞ്ഞു എന്ന് വരില്ല അല്ലെങ്കിൽ അറിയുന്നവർ വളരെ വിരളമായിരിക്കും അതേ വള്ളത്തോൾ നാരായണമേനോൻ്റെ വീടിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ചിലർ അതിഥികളായി വന്നവർ ചോദിച്ചു അത്രേ നാരായണമേനോൻ്റെ വീട് എവിടെയാണ് ഏ അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലേ ഇല്ലല്ലോ എന്നാ എല്ലാവരും പറഞ്ഞത് അത്രേ അവസാനം ഒരു ഭിക്ഷക്കാരനാണ് പറഞ്ഞത് എന്തോ എഴുതുന്ന ആളല്ലേ ആ എഴുതുന്ന ആളുടെ വീട് ഇത് തന്നെയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചത് അപ്പോൾ ആ നാട്ടുകാർക്ക് വെള്ളത്തോൾ നാരായണമേനോനെ അറിയാത്തൊരവസ്ഥ ഇത്രയും ലോക പ്രസിദ്ധനായിട്ടും അറിയാത്തൊരവസ്ഥ ഉണ്ടാവുക ഇതിൻ്റെ അർത്ഥം വിളക്കിൻ്റെ ചുവട്ടിൽ പ്രകാശം ഉണ്ടാവില്ല എന്ന വാക്കിനെ അന്വർത്ഥമാക്കുന്നു പ്രഗത്ഭരായ വ്യക്തികൾ ജനിച്ച സ്ഥലം പോലും ചിലർ ഓർക്കാറില്ല പ്രഗത്ഭരായ വ്യക്തികൾ താമസിക്കുന്ന വീട് പോലും ചിലപ്പോൾ ചിലർ ഓർക്കാറില്ല അവരുടെ കൃതികൾ ബന്ധുക്കളാണെങ്കിൽ പോലും ചിലപ്പോൾ അറിയാറില്ല കാരണം വളരെ വ്യക്തം വിളക്കിൻ്റെ ചുവട്ടിൽ പ്രകാശമുണ്ടാവില്ല എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇരുമ്പും തുരുമ്പും തമ്മിൽ ഒരു സംവാദം നടന്നു ആരാണ് മഹാൻ ആരാണ് മഹാനല്ലാത്ത ഇരുമ്പ് അകത്തും തുരുമ്പ് പുറത്തും ഇരുമ്പ് പറഞ്ഞു എൻ്റെ അനുവാദം ഇല്ലാതെ എന്നെ നിനക്ക് മാറ്റാൻ സാധ്യമല്ല തുരുമ്പ് പറഞ്ഞു സൂര്യൻ ഉദിക്കുന്നിടത്തോളം കാലം വായു ഉള്ളിടത്തോളം കാലം ജലം കാലം എനിക്ക് നിൻ്റെ അനുവാദം ഇല്ലാതെ നിന്നെ എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഞാൻ അതീവ ശക്തനാണ് എന്ന് ഇരുമ്പ് പറഞ്ഞു എത്ര ശക്തിയുണ്ടെങ്കിലും വെള്ളവും സൂര്യനും വായുവും എനിക്ക് അനുകൂലമാണെങ്കിൽ നിന്നെ ഞാനാക്കി മാറ്റാൻ എനിക്ക് സാധിക്കും അപ്പോൾ ഏത് വ്യക്തി എത്ര മഹാനാണെങ്കിലും എത്ര ഉയർന്നവനാണെങ്കിലും എത്ര ധർമ്മിഷ്ഠനാണെങ്കിലും ചുറ്റുപാടുകളുടെ സ്വാധീനം കൊണ്ട് ആ വ്യക്തി ഒരുപക്ഷെ സമൂഹത്തിൽ ശോഭിക്കുന്നേ വരില്ല ആ വ്യക്തി ഒരു പക്ഷേ വ്യക്തിത്വത്തോടുകൂടി നിലനിർത്താൻ പറ്റിയെന്ന് വരില്ല ആ വ്യക്തിയിൽ അടിമുടി മാറ്റം ഉണ്ടായിന്ന് വരും ഇരുമ്പും തുരുമ്പും തമ്മിലുള്ള സംവാദത്തിൽ നിന്ന് നമ്മൾ പഠിച്ചത് എന്താണെന്ന് ഓർക്കുമല്ലോ പുനർജന്മമുണ്ടോ സാറേ ഉണ്ടെന്ന് ഒരിക്കലും ഉറപ്പിച്ചു പറയാൻ സാധ്യമല്ല ഇല്ലെന്നും ഉറപ്പിച്ചു പറയാൻ സാധ്യമല്ല ഇല്ല എന്ന് തെളിയുന്നത് വരെ ഇല്ല എന്ന് പറയാൻ എന്ത് അവകാശമാണ് നമുക്കുള്ളത് ഉണ്ട് എന്ന് തെളിയുന്നത് വരെ പുനർജന്മമുണ്ട് എന്ന് പറയാൻ എന്ത് അവകാശമാണ് നമുക്കുള്ളത് രണ്ട് കാര്യം എടുക്കുമ്പോഴും ഒരു കാര്യം വ്യക്ത ഋഷീശ്വരന്മാരും പണ്ഡിതന്മാരും ഒരു വിഭാഗം ശാസ്ത്രജ്ഞന്മാരും പറയുന്നു പുനർജന്മമുണ്ട് എന്ന് ഈ വിഭാഗത്തിൽ ഒന്നും പെടാത്ത സാധാരണക്കാരിൽ ചിലർ പറയുന്നു പുനർജന്മമില്ല എന്ന് ഒരു കാര്യം ഉറപ്പാണ് ഈ ലോകത്തിലെ എല്ലാം സൈക്ലിക്കാണ് എല്ലാം ചാക്രികമാണ് സൂര്യോദയമുണ്ടെങ്കിൽ സൂര്യാസ്തമയമുണ്ടാകും വീണ്ടും സൂര്യോദയം ഉണ്ടാകും കാലാവസ്ഥ ഇങ്ങനെ സൈക്കിളായിട്ട് വരികയാണ് മഴക്കാലം പിന്നെ തണുപ്പ് കാലം പിന്നെ വേനൽക്കാലം വീണ്ടും മഴക്കാലം ഒരു ചെടിയെ നോക്കിയാൽ ആ ചെടി വിത്തിൽ നിന്നുണ്ടായി വിത്ത് വളർന്ന് വലുതായി എന്നിട്ട് വീണ്ടും വിത്ത് ഉണ്ടായി ആ വിത്ത് വീണ്ടും വളർന്ന് വലുതായി ഇതൊരു സൈക്ലിക്കാണ് നൈട്രജൻ സൈക്കിൾ കേട്ടിട്ടുണ്ടാവും കാർബൺ സൈക്കിൾ കേട്ടിട്ടുണ്ടാവും ഫോസ്ഫറസ് സൈക്കിൾ ഉണ്ട് അതുപോലെ എല്ലാത്തിനും ഒരു സൈക്കിൾ ഉണ്ട് ഏതും ഒരിക്കൽ ഉണ്ടായാൽ അല്ലെങ്കിൽ നിലനിൽക്കുന്നത് ഇല്ലാതെയാവില്ല രൂപം മാത്രം മാറുന്നു ഭാവം മാത്രം മാറുന്നു അത്രയേ ഉള്ളൂ അതുകൊണ്ട് നമ്മളുടെ ശരീരത്തിനകത്തുള്ള ഒരു കോമ്പോണൻറ്റും ഒരു കോമ്പോണൻറ്റും ഇല്ലാതെ ആവുന്നില്ല അത് രൂപം മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ വേറെ ഏതിലേക്കെങ്കിലും അത് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ പരമാത്മാവിൻ്റെ അംശമായ ജീവാത്മാവ് ഒരിക്കൽ നിലനിൽക്കുന്നതാണെങ്കിൽ അതില്ലാതെയാവില്ലല്ലോ ഇല്ലാതെ ആവുന്നില്ല എന്നതാണ് വസ്തുത എങ്കിൽ പിന്നെ അത് എവിടേക്ക് പോയി അതിനുത്തരം വേറെ ഏതോ ശരീരത്തിലേക്ക് പോയി ആ വേറെ ഏതോ ശരീരത്തിലേക്ക് പോയി എങ്കിൽ അതിന് പറയുന്ന പേരല്ലേ പുനർജന്മം അതുകൊണ്ടായിരിക്കും ജ്ഞാനപ്പാനയിൽ പാടിയത് ചിലപ്പോൾ മനുഷ്യനായിട്ട് ചിലപ്പോൾ മാനായിട്ട് ചിലപ്പോൾ പുഴുവായിട്ട് അട്ടയായിട്ട് ഇങ്ങനെ എല്ലാം മാറാൻ സാധ്യതയുണ്ട് ഇല്ല എന്ന് തെളിയിക്കാൻ പറ്റുമോ ഇല്ല അത് ഇങ്ങനെയാണെന്ന് തെളിയിക്കാൻ പറ്റുമോ ഒരു പക്ഷേ പറ്റിയെന്ന് വരില്ല പണ്ഡിതരും സിദ്ധന്മാരും സാധന ചെയ്തവരും പറഞ്ഞിട്ടുള്ള പല പല കാര്യങ്ങളും ആധുനിക ശാസ്ത്രം ശരിയാണെന്ന് തെളിയിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു പക്ഷേ ഇതും ശരിയായിരിക്കാം പക്ഷേ ഏറ്റവും വലിയൊരു സന്ദേശം ഇതിനകത്തുണ്ട് ഞാൻ ഈ ജന്മത്തിൽ ചെയ്ത നന്മകൾ എനിക്ക് എന്തെങ്കിലും അനുഭവിക്കാൻ അവസരമുള്ള വിധം അവസരമുളവാക്കുന്ന വിധം അത് റിസർവ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഞാൻ ഈ ജന്മത്തിൽ ചെയ്തിരിക്കുന്ന തിന്മകൾ അത് തന്നെ താനേ ഇല്ലാതാവില്ല അത് എപ്പോഴെങ്കിലും എനിക്ക് അനുഭവിക്കാൻ പാകത്തിന് അതും റിസർവ് ചെയ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് energy can neither be created not be destroyed if one form of energy changes it will appear in another form അതുകൊണ്ട് ജീവാത്മാവ് എന്നുള്ളതുണ്ടെങ്കിൽ കർമ്മബലം എന്നുള്ളതുണ്ടെങ്കിൽ ഈ പുനർജന്മം എന്നുള്ളത് ഉണ്ട് എന്ന് പറയാണ്ടി പറയേണ്ടി വരും അതുകൊണ്ട് പുനർജന്മമുണ്ട് എന്ന് ഉറക്കെ ഉറക്കെ വിശ്വസിച്ചുകൊണ്ട് തന്നെ നമുക്ക് സത്കർമ്മങ്ങൾ ചെയ്ത് അടുത്ത ജന്മം നല്ല രീതിയിൽ വരാൻ ശ്രമിക്കാം പുനർജന്മമുണ്ട് എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ജന്മത്തേക്ക് ദുഃഖിക്കേണ്ടി വരുന്ന ഒന്നും ചെയ്യാത്ത ഒരവസ്ഥയിൽ എത്താൻ ശ്രമിക്കാം അലക്സാണ്ടറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും മഹാനായ അലക്സാണ്ടർ എന്നാ ചിലർ പറയുക അദ്ദേഹം ഭരിച്ചിരുന്നൊരു നാട്ടിൽ കളവ് നടത്തിയിരുന്ന ഒരു കള്ളനെ പിടിച്ചു മോഷണം നടത്തിയത് ഈ കള്ളനാണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം അവസാനം എല്ലാം തെളിഞ്ഞപ്പോൾ ആ കള്ളനെ തൂക്കിലേറ്റി കൊല്ലാൻ അലക്സാണ്ടർ ഒരു പ്രഖ്യാപനം നടത്തി എന്നിട്ട് കള്ളനോട് ചോദിച്ചു അത്രേ നിനക്ക് അവസാനമായിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോന്ന് ഉടനെ കള്ളൻ അലക്സാണ്ടറോട് പറഞ്ഞു ഞാൻ കുറേ കള്ളത്തരം ചെയ്തു അങ്ങ് എന്നെ തൂക്കിലേറ്റിയാൽ എനിക്ക് ദുഃഖമൊന്നുമില്ല പക്ഷേ ഒരു ചോദ്യം കളവ് ചെയ്യുന്നതാണോ മഹാഭാപം കൊല ചെയ്യുന്നതാണോ മഹാഭാപം ഉടനെ അലക്സാണ്ടർ പറഞ്ഞു കളവ് ചെയ്യുന്നത് വളരെ ചെറുതാണ് കൊലയാണെങ്കിൽ അത് വളരെ വളരെ ഘോരമായ പാപാണ് അത് ഘോരമായ കൃത്യമാണ് അപ്പോൾ ഒരു കള്ളൻ ആയ ഞാനിവിടെ നിൽക്കുന്നു ഒരു കൊലയാളി എൻ്റെ വലത് സൈഡിൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുക അങ്ങ് ആരെയായിരിക്കും ആദ്യം തൂക്കിലേറ്റാൻ വേണ്ടി നിർദ്ദേശിക്കുക ഒരു സംശയവുമില്ല കൊലയാളിയായിരിക്കും ആദ്യം തൂക്കിലേറ്റാൻ വേണ്ടി ഞാൻ നിർദ്ദേശിക്കാം അതിനുശേഷമേ നിന്നെ തൂക്കിലേറ്റുള്ളൂ ഉടനെ കള്ളൻ ചോദിച്ചു ഒരു കള്ളനായ ഞാൻ ഇവിടെ നിൽക്കുന്നു കൊലയാളിയായ ഒരാൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുക ഞാൻ അലക്സാണ്ടറുടെ ധർമ്മബോധത്തെക്കുറിച്ച് ആ കൊലയാളിയെ എന്താണ് ബോധ്യപ്പെടുത്തേണ്ടത് ഉടനെ അലക്സാണ്ടർ പറഞ്ഞു ധർമ്മബോധമുള്ള അലക്സാണ്ടർ ആദ്യം നിന്നെ ആയിരിക്കും കൊല്ലുക പിന്നെ മാത്രമേ എന്നെ കൊല്ലുള്ളൂ എന്ന് നിനക്ക് അയാളോട് പറയാം ഉടനെ കള്ളൻ ചോദിച്ചു കൊലയാളിയായ അങ്ങ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നു കള്ളനായ ഞാൻ എന്താണ് അങ്ങയോട് മറുപടി പറയേണ്ടത് ഏതായാലും അലക്സാണ്ടർ ആ കള്ളനെ തൂക്കിക്കൊന്നില്ല വളരെ ഉജ്ജ്വലമായൊരു സന്ദേശം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഒരാൾ നമ്മളോട് പറയുന്നു തൻ്റെ വീട്ടിലേക്ക് ഒരു പാമ്പ് കയറുന്നത് കണ്ടു ഞാൻ എന്ന് ഇരുട്ടായി ആ ഇരുട്ടിൽ ആ പാമ്പ് ഇഴഞ്ഞു കയറുന്നത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ പക്ഷെ അത് എവിടേക്ക് പോയി എന്ന് ഞാൻ അറിഞ്ഞില്ല ഈ വീടിൻ്റെ ഉടമസ്ഥനകത്ത് കയറി എല്ലാ സ്ഥലത്തും തപ്പി ഉറപ്പ് വരുത്തി പാമ്പ് അകത്തില്ലാന്ന് പിന്നെ രാത്രി വളരെ വൈകിയാണെങ്കിലും എല്ലാ ടെസ്റ്റും കഴിഞ്ഞ് അയാൾ ഉറങ്ങാൻ കിടന്നു അങ്ങനെ എല്ലാം പരിശോധിച്ചതിന് ശേഷവും ആ വീട്ടിലുള്ളവർ ഉറങ്ങാൻ കിടക്കുമ്പോഴും അവരുടെ മനസ്സിൽ എന്തായിരിക്കും ഉണ്ടായിരിക്കുക നിങ്ങൾ ശ്രോതാക്കൾ ഒരു മറുപടി പറയുക എന്തായിരിക്കും അവരുടെ എല്ലാ മനസ്സിലുണ്ടാവുക ആ പാമ്പ് ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടോ നമ്മൾ അതിനെ അന്വേഷിച്ച സമയത്ത് അത് എവിടെയെങ്കിലും ഒളിഞ്ഞിരിക്കുകയായിരിക്കുമോ ഞാൻ ഉറങ്ങുന്ന സമയത്ത് അത് ഞങ്ങളെ അല്ലെങ്കിൽ എന്നെ അത് കൊത്തി പരിക്കേൽപ്പിക്കുമോ ഈ ചിന്താധാരയാണ് നമ്മളിൽ ഉണ്ടാവുക മറ്റൊരർത്ഥത്തിൽ ആ ഇരുട്ടിൽ പാമ്പുണ്ട് എന്ന നമ്മുടെ തോന്നൽ അത് നമ്മുടെ ധാരണയായി മനസ്സിൽ നിൽക്കുന്നു വസ്തുതകളായി വസ്തുതാപരമായി ആ പാമ്പ് അവിടെ ഇല്ലെങ്കിൽ പോലും മനസ്സിനകത്ത് ആ പാമ്പുണ്ട് മനസ്സിനകത്ത് പാമ്പുണ്ടെന്ന ധാരണ അവിടെയുണ്ട് ആ ധാരണ അതാണ് നമ്മളെ എല്ലാവരെയും ഈ ഭൂമിയിൽ വികാര വിചാരങ്ങൾക്ക് അടിമപ്പെടുത്തുന്നത് നമ്മളുടെ ധാരണയാണ് ചിലർ കള്ളനാണെന്ന് നമ്മളുടെ ധാരണയാണ് ചിലർ പ്രശ്നം സൃഷ്ടിക്കുന്നവരാണെന്ന് നമ്മളുടെ ധാരണയാണ് ഈ ജീവിതം ദുസ്സഹമാണെന്ന് എല്ലാം നമ്മളുടെ ധാരണയാണ് മുറിയിൽ ഇല്ലാത്ത പാമ്പ് ഉണ്ട് എന്ന് നമ്മൾ ധരിക്കുന്നത് പോലെ ആരോ പറഞ്ഞതോ അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ചതിൻ്റെയോ അടിസ്ഥാനത്തിൽ നമ്മൾ ധരിക്കുന്നു ചിലതെല്ലാം ഉണ്ടെന്ന് ആ ധാരണ മുൻവിധിയായി മാറുന്നു ആ മുൻവിധി അനുസരിച്ച് നമ്മൾ പലതും കേൾക്കുന്നു ചിന്തിക്കുന്നു അതനുസരിച്ചാണ് നമ്മൾ മുമ്പോട്ട് പോവുക ജീവിതത്തിൽ ഓർമ്മിക്കുക പലതും ധാരണയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തുന്നു ഈ കാര്യം വിലയിരുത്തൽ തെറ്റാണെങ്കിൽ ആ ധാരണയ്ക്കൊരു പേരുണ്ട് തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മൾ പദപ്രയോഗം നടത്താറുണ്ട് നമ്മളുടെ ധാരണകൾ ശരിയായിട്ടുള്ളതാകട്ടെ നമ്മളുടെ ധാരണകൾ തെറ്റായിട്ടുള്ളത് അല്ലാതെയാകാൻ ശ്രമിക്കുക ധാരണകൾ എന്നും പോസിറ്റീവാകട്ടെ നെഗറ്റീവ് ആകാതിരിക്കട്ടെ ആരെക്കുറിച്ചുള്ളതാകട്ടെ അവയെല്ലാം നല്ല ധാരണകൾ ആക്കാൻ ആകാൻ നമുക്ക് പ്രാർത്ഥിക്കാം കത്തെഴുതി കഴിഞ്ഞാൽ അവസാനം നമ്മൾ ഒരു വാക്ക് എഴുതാറുണ്ട് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്ന് അതിപ്പോൾ ഞാൻ എഴുതാറേ ഇല്ല കാരണം നമ്മൾ ഇംഗ്ലീഷുകാരുടെ സിസ്റ്റത്തിലാണ് അങ്ങനെ എഴുതാൻ തീരുമാനിച്ചത് അങ്ങയുടെ വിശ്വസ്ത സർവൻ്റ് എന്നർത്ഥത്തിലാണ് ഫെയ്ത്ത് ഫുള്ളി എന്നൊരു വാക്ക് ഇംഗ്ലീഷുകാരോട് ഫെയ്ത്ത് ഉണ്ടാക്കേണ്ടത് അവരുടെ ആവശ്യമായിരുന്നു അതുകൊണ്ട് അവർ ഇന്ത്യക്കാരെ കൊണ്ട് ഈ വേർഡ് ഫുള്ളി എന്ന് എഴുതിച്ചു ആ ഫുള്ളി എന്ന് എഴുതുക ഒരേ രാഷ്ട്രത്തിലെ ഒരേ കർമ്മം ചെയ്യുന്നവർ ഫെയ്ത്ത് ആവശ്യമാണ് അത് പ്രൊജക്റ്റ് ചെയ്ത് എഴുതി കാണിക്കേണ്ട ആവശ്യമില്ല ഇല്ലാത്ത ഒന്നിനെ അല്ലെങ്കിൽ കുറവുള്ള ഒന്നിനെ അല്ലേ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് ഉണ്ടാക്കേണ്ട ആവശ്യം വരിക ഒരു രാഷ്ട്രത്തിൻ്റെ പൗരന്മാർ തമ്മിൽ ഫെയ്ത്ത് ഉണ്ടായെങ്കിൽ പിന്നെ ഒരു ഫെയ്ത്ത് ഫുള്ളിയുടെ ആവശ്യം എന്താ ആ ഫെയ്ത്ത് ഫുള്ളി കാണിക്കുന്നത് ഓവറായിട്ടുള്ള നമ്മുടെ വിധേയത്വമാണ് അത് ഇംഗ്ലീഷുകാർക്ക് ആവശ്യമായിരുന്നു ഇന്ത്യക്കാർ തമ്മിൽ ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ കത്തിലും എഴുതാറുണ്ട് ഔദ്യോഗിക കത്തിലും എഴുതാറുണ്ട് in the service of the motherland your family member ഭാരതത്തിൻ്റെ പൈതൃക സേവയിൽ അങ്ങയുടെ കുടുംബാംഗം സ്വന്തം കുടുംബാംഗം ഇവിടെ ഫെയ്ത്തിനേക്കാൾ യുവേഴ്സ് ട്രൂലിയേക്കാൾ യുവേഴ്സ് ഒബീഡിയൻ്റ്ലിയേക്കാൾ അല്ലെങ്കിൽ യുവേഴ്സ് എന്ത് വാക്ക് ഉപയോഗിച്ചാലും സിൻസിയർലി ഒബീഡിയൻ്റ്ലി എന്ന വാക്കുകളെല്ലാം ഉപയോഗിക്കുമ്പോൾ അതിന് മഹത്തരമുണ്ടെങ്കിലും അത് അടിമയുടെയും വിധേയത്വത്തിൻ്റെയും സൃഷ്ടിയായതുകൊണ്ട് അത് ഉണ്ടാക്കിയവരുടെ മനസ്സിലെ ലക്ഷ്യവും ഈ വിധേയത്വം അപ്പുറത്തുള്ളവരിൽ ഉണ്ടാവണം എന്നാണ് അത് നമുക്കും വേറെ ഏതെങ്കിലും വാക്ക് ഉപയോഗിക്കാം വിശ്വസ്തയോടെ എന്നുള്ളതിന് പകരം ഭാരതത്തിൻ്റെ സേവയിൽ ഭാരതീയ പൈതൃക സേവയിൽ അങ്ങയുടെ കുടുംബാംഗം ഭാരത സേവയിൽ അങ്ങയുടെ കുടുംബാംഗം എന്നുപയോഗിക്കാൻ ശ്രമിച്ചു നോക്കാം നിർബന്ധമായിട്ട് ഉപയോഗിക്കണം എന്നല്ല പറഞ്ഞത് വേണമെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കാം പുരാണ കഥകളെ ഉപമിക്കാം എന്ന് മാതാ മൃദാനന്ദമയ്യോട് ചോദിച്ചു അത്രേ അമ്മ പറഞ്ഞു കരിമ്പിനോട് ഉപമിക്കാം എന്താ കാരണം കരിമ്പ് അതേപോലെ തിന്നരുത് തിന്നാൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാം കരിമ്പിനെ കഷണമാക്കി അതിൽ ഓരോ പീസും വായിലിട്ട് ചവച്ച് അതിൽ നീര് മാത്രമേ എടുക്കാവൂ കരിമ്പിൻ നീര് ആ കരിമ്പിൻ്റെ നീര് എടുക്കുന്ന പ്രക്രിയ പോലെയാണ് പുരാണ കഥകളിൽ നിന്ന് നമ്മൾ യഥാർത്ഥത്തിൽ അതിൻ്റെ എസൻസ് എടുക്കേണ്ടത് പുരാണ കഥകളിൽ നിന്ന് എസൻസ് എടുത്തുപയോഗിക്കുമ്പോഴാണ് മധുരമുള്ളതാവുക നന്മ നിറഞ്ഞതാവുക കരിമ്പ് തന്നെ തിന്നാലുള്ള പ്രശ്നം നിങ്ങൾക്കറിയാം അതേപോലെ പുരാണ കഥകൾ അതേപോലെ എടുത്താൽ വലിയ പ്രശ്നമാണ് ചിലപ്പോൾ അത് അന്ധവിശ്വാസത്തിന് കാരണമാവും ചിലപ്പോൾ അത് ദുരാചാരത്തിന് കാരണമാവും ചിലപ്പോൾ നമ്മളുടെ മക്കൾ അതിനെക്കുറിച്ച് പല ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ ഉത്തരം കൊടുക്കാൻ പറ്റിയില്ലെന്ന് വരും അതിനെല്ലാം കാരണം പുരാണ കഥകൾ അതേപോലെ എടുക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ സന്ദേശങ്ങളെടുത്തിരുന്നത് എങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് കരിമ്പിലുള്ള കരിമ്പിൻ്റെ നീരാണ് നമ്മൾ സ്വാദിഷ്ടമായ പാനീയം പോലെ സ്വീകരിക്കേണ്ടത് കരിമ്പ് അതേപോലെ ഭക്ഷിക്കാൻ ശ്രമിക്കരുത് പുരാണ കഥകൾ അതേപോലെ ഭക്ഷിക്കാൻ ശ്രമിക്കരുത് അതിൻ്റെ എസൻസ് സന്ദേശം മെസ്സേജ് ഉപയോഗിച്ച് അതിനെ വിലയിരുത്താം അത് പ്രചരിപ്പിക്കുക അത് പഠിക്കുക അത് പ്രയോഗിക്കുക ഇപ്പോൾ പുരാണ കഥകളിലെ സന്ദേശങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനും പ്രയോഗിക്കാനും നമുക്ക് സാധിക്കുമ്പോഴാണ് പുരാണങ്ങൾ മൂല്യവത്തായ പൈതൃക ഗ്രന്ഥങ്ങളാവുന്നത് അല്ലെങ്കിൽ പുരാണങ്ങൾ തന്നെ അന്ധവിശ്വാസത്തിന് കാരണമാകും അന്ധമായ ധാരണകൾക്കും കാരണമാവും മറ്റൊരർത്ഥത്തിൽ തെറ്റിദ്ധാരണകൾക്ക് വരെ കാരണമാകും അങ്ങനെ ആകാത്ത വിധത്തിൽ ഇരിക്കട്ടെ നമുക്ക് ഈ കഥകളുടെ സ്വാധീനം എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു സൂര്യനേ ഉള്ളൂ നമ്മളും ഒരാളാണ് പക്ഷേ രാവിലത്തെ സൂര്യൻ നമ്മളിൽ ഉണ്ടാക്കുന്ന നിഴല് വൈകുന്നേരത്തെ സൂര്യൻ നമ്മളിൽ ഉണ്ടാക്കുന്ന നിഴല് വ്യത്യാസമുണ്ട് ഏതിൽ നിന്ന് വ്യത്യാസമുണ്ട് ഉച്ച സൂര്യൻ നട്ടുച്ചയ്ക്കുള്ള സൂര്യൻ നമ്മളിൽ ഉണ്ടാക്കുന്ന നിഴലും പ്രഭാത സായം സൂര്യൻ നമ്മളിൽ ഉണ്ടാക്കുന്നതും വ്യത്യാസമുണ്ട് മാത്രമല്ല രാവിലത്തെ സൂര്യൻ ഏത് ദിശയിലേക്കാണോ നിഴലുണ്ടാക്കുക ഏതാണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ദിശയിലേക്കായിരിക്കും വൈകുന്നേരത്തെ സൂര്യൻ നിഴലുണ്ടാക്കുക ഇതിൻ്റെ അർത്ഥം ഒരേ സൂര്യൻ പല വിധത്തിൽ പെരുമാറുന്നു പല വിധത്തിലുള്ള ഇമേജ് നമ്മളിൽ ഉണ്ടാക്കുന്നു വ്യക്തി ഒന്നാണെങ്കിൽ പോലും താഴ്ന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാധീനമല്ല ഉയർന്നിരിക്കുമ്പോൾ ഉണ്ടാവുന്നത് ആ വ്യക്തി വളരെ നോർമൽ ലെവലിലിരിക്കുമ്പോഴുള്ള സ്വാധി സ്വാധീനമല്ല വളരെ അബ്നോർമൽ ഉയർന്നിരിക്കുമ്പോൾ പ്രഭാത സൂര്യനും സായം സൂര്യനും ചൂട് വളരെ കുറവാണ് ഉച്ചക്കലത്തെ സൂര്യൻ്റെ ചൂട് വളരെ കൂടുതലാണ് അപ്പോൾ പല വ്യക്തികളും വളരെ ഉയർന്നിരിക്കുമ്പോൾ നമ്മളെ ഒരിക്കലും ചിലപ്പോൾ വളരാനേ അനുവദിച്ചു എന്ന് വരില്ല നമ്മുടെ നിഴൽ നമ്മുടെ കാലിൻ്റെ ചുവട്ടിൽ തന്നെയായിരിക്കും ആയിരിക്കും അതേ വ്യക്തി വളരെ താഴ്ന്നിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളെ വളരെ കാര്യമായിട്ട് വളരാൻ അനുവദിച്ചു എന്ന് വരും എന്താ അതിൻ്റെ അർത്ഥം ഓരോ വ്യക്തിയും നമ്മളിൽ ചെലുത്തുന്ന സ്വാധീനം നിയന്ത്രണം അത് മറ്റ് പലരും നമ്മൾ പ്രതീക്ഷിച്ച നല്ലവർ പോലും ബന്ധുക്കൾ പോലും ചെലുത്തുന്ന സ്വാധീനം അവരുടെ സ്ഥാനമാനങ്ങളും അവരുടെ പൊസിഷനും അനുസരിച്ചിട്ടായിരിക്കും എന്ന സൂര്യനിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കട്ടെ റോക്കറ്റ് വിക്ഷേപിക്കുന്നത് പോലെയാണ് ജീവിതം എന്ന് പറയാറുണ്ട് അത്രേ എന്താ കാരണം ആകാശത്തേക്ക് ശൂന്യാകാശത്തേക്ക് പോകുന്ന സാറ്റലൈറ്റുകൾ ഉപഗ്രഹങ്ങൾ അവയെല്ലാം അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ശാന്തമാണ് ഒരിക്കലും അതിന് വലിയ ചലനമൊന്നുമില്ല ഭൂമിയോടൊപ്പം അത് കറങ്ങുന്നു മാത്രമേ ഉള്ളൂ പക്ഷെ ആ റോക്കറ്റിൽ ആ സാറ്റലൈറ്റ് അവിടെ എത്തിക്കാൻ ആരംഭിക്കുന്ന വേളയിൽ എന്താ ഒരു ശബ്ദം എത്രയാത് പുക വമിക്കുന്നത് എത്ര പേരിലാ ടെൻഷൻ ഉണ്ടാക്കുക അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ തുടക്കം പല കർമ്മങ്ങളുടെയും തുടക്കം പല പല പ്രോജക്റ്റുകളുടെയും തുടക്കം ചിന്തകളുടെയും തുടക്കം ചിലപ്പോൾ റോക്കറ്റ് മാതിരിയാണ് ഭയങ്കരമായിട്ടുള്ള ശബ്ദവും പുകയും ടെൻഷനും എല്ലാം ചേർന്നതായിരിക്കും കുറേ മുകളിലേക്ക് റോക്കറ്റ് പോയി കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് പലതും താഴെ വീഴും അവസാനം ഉപഗ്രഹം മാത്രം ശൂന്യാകാശത്തിലുണ്ടാവും അത് പിന്നെ അനങ്ങേയില്ല അത് ഭൂമിയോടൊപ്പം കറങ്ങിക്കൊണ്ടിരിക്കും അതുകൊണ്ട് നമ്മൾ ഇന്ന് ഓർമ്മിക്കുക പലതിൻ്റെയും തുടക്കം ഭയങ്കരമായിരിക്കാം അല്ലെങ്കിൽ ദുഃഖകരമായിരിക്കാം വേദനാജനകമായിരിക്കാം അവ അന്ത്യത്തിൽ ശാന്തമായിട്ട് ഭവിച്ചു എന്നും വരാം നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതുമെല്ലാം ഇതേപോലെ ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദുഃഖത്തോടുകൂടി ആരംഭിച്ചതാണെങ്കിലും സുഖപര്യവസാനിയാവട്ടെ എല്ലാവർക്കും ടെൻഷൻ തന്നെങ്കിലും പിന്നീട് ശാന്തമായ വിജയത്തിൻ്റെ ആഹ്ലാദത്തിൽ അവസാനിക്കട്ടെ ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മളുടെ മനസ്സിൽ വരുമ്പോൾ ജീവിതം ധന്യമാവും യഥാർത്ഥത്തിൽ തണുത്ത വെള്ളം ചൂടുവെള്ളം ഇതിൽ കുറേ ചൂടുള്ള വെള്ളത്തിൽ കുളിച്ചിട്ട് വളരെ കുറച്ച് തണുപ്പുള്ള വെള്ളം നമ്മുടെ ശരീരത്തിൽ ഒഴിച്ചാൽ ആ തണുപ്പ് നമുക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരില്ല അതേ സമയത്ത് ടാപ്പിൽ നിന്ന് വരുന്ന വെള്ളം അതിനേക്കാൾ തണുത്ത വെള്ളം നമ്മളുടെ ശരീരത്തിൽ ഒഴിച്ച് പിന്നെ ടാപ്പിലുള്ള വെള്ളമാണ് നമ്മളുടെ ശരീരത്തിൽ ഒഴിക്കുന്നതെങ്കിൽ കൂടുതൽ തണുപ്പിനെ അപേക്ഷിച്ച് തണുപ്പ് കുറഞ്ഞത് ചൂടായിട്ട് നമുക്ക് തോന്നും ഇതിൽ വലിയൊരു സന്ദേശം ഒളിഞ്ഞു കിടക്കുന്നില്ലേ കുറേ ദുഃഖം അനുഭവിക്കുന്ന വ്യക്തികളെ നമ്മളൊന്ന് പരിശോധിച്ചാൽ എന്നിട്ട് നമ്മളുടെ ദുഃഖവുമായിട്ടതൊന്ന് താരതമ്യം ചെയ്താൽ ഒരു പക്ഷേ നമ്മുടെ ദുഃഖം ദുഃഖമേ അല്ലാതെയായി തീരും നമ്മൾ ഒന്നിനെ അപേക്ഷിച്ച മറ്റൊന്നിനെ നമ്മുടെ ശരീരം പോലും വില വയ്ക്കുന്നതാണ് വളരെ ചൂടുള്ള വെള്ളത്തിൽ കുളിച്ച് സാധാരണ ടാപ്പ് വെള്ളം നമ്മൾ ഒഴിക്കുമ്പോൾ വളരെ തണുപ്പുള്ളതായിട്ട് തോന്നും വളരെ തണുത്തതൊഴിച്ച് അത്രയൊന്നും തണുപ്പില്ലാത്ത ടാപ്പിലെ വെള്ളം നമ്മളിലേക്ക് ഒഴിക്കുമ്പോൾ ചൂടുള്ളതായിട്ട് തോന്നും ഇതെല്ലാം കമ്പാരറ്റീവാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ ദുഃഖവും മറ്റുള്ളവരുടെ ദുഃഖവുമായിട്ട് താരതമ്യം ചെയ്യാം കൂടുതൽ ദുഃഖമുള്ളവരുടെ ദുഃഖം നമ്മളുടെ ദുഃഖവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മളുടെ ദുഃഖം ദുഃഖമേ അല്ലാതെയാവും ഇവിടെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ സുഖം അനുഭവിക്കാൻ സാധിക്കുക വേദന ഉള്ളവരെ കാണുമ്പോൾ അവരുടെ വേദന കേൾക്കുമ്പോൾ അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളുടെ വേദനയും നമ്മളുടെ വേദന ഇല്ലാത്തതുമായ അവസ്ഥ ഒന്ന് താരതമ്യം ചെയ്യാൻ സാധിക്കും എന്നുമെന്നും കൂടുതൽ തണുപ്പുള്ളതിനെ അപേക്ഷിച്ച് കുറച്ച് തണുപ്പുള്ളത് ചൂടുള്ളതായിട്ട് തോന്നുന്നത് പോലെ വളരെയധികം ദുഃഖിക്കുന്നവരുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ദുഃഖവുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മളുടെ ദുഃഖം ദുഃഖമേ അല്ലാതെയാവുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം കാക്കയുടെയും കുയിലിൻ്റെയും ഒരു കഥ സംസ്കൃതത്തിൽ പറയാറുണ്ട് കൃഷ്ണ അപ്പിക കൃഷ്ണ കാക്കയും കറുപ്പാണ് കുയിലും കറുപ്പാണ് വസന്തകാലേ സംപ്രാപ്തി കാക കാക പിക പിക കാലം യഥാർത്ഥത്തിൽ വസന്തത്തിനോട് അടുക്കുമ്പോൾ കാക്കയുടെ ശബ്ദവും കുയിലിൻ്റെ ശബ്ദവും ഒരുമിച്ച് കേൾക്കാൻ നമുക്ക് ഇടവരികയാണെങ്കിൽ കുയിൽ ഏതാണ് കാക്ക ഏതാണെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം കാക്കയ്ക്ക് കാക്കയുടേതായ സ്വതസിദ്ധമായ ഒരു ശബ്ദമുണ്ട് കുയിലിന് കുയിലിൻ്റെ സ്വതസിദ്ധമായ ശബ്ദവുമുണ്ട് ഏത് വ്യക്തിയും അവരവരുടെ യാഥാർത്ഥ്യ അവസ്ഥയിലേക്ക് കടക്കുമ്പോൾ അവരുടെ തനി സ്വഭാവം കാണിക്കാതിരിക്കില്ല ഏറ്റവും നല്ല മനുഷ്യനായിട്ട് അഭിനയിക്കുന്ന വ്യക്തിയും ക്രൈസിസ് വരുമ്പോൾ ദേഷ്യം വരുമ്പോൾ ഭയം വരുമ്പോൾ വാശിയുണ്ടാവുമ്പോൾ അവരുടെ തനി സ്വഭാവം പുറത്തേക്ക് വരും അപ്പോൾ ചുറ്റുപാടുകളെ അനുസരിച്ചിരിക്കുന്നു ഓരോ വ്യക്തിയുടെ ആർട്ടിഫിഷ്യൽ ബിഹേവിയർ അതായത് അയാളുടെ തനി സ്വഭാവം യഥാർത്ഥ സ്വഭാവം സ്വതസിദ്ധമായ സ്വഭാവം അത് ഓരോ വ്യക്തിയും കടന്നു പോകുന്ന ചുറ്റുപാടുകളുടെ സ്വാധീനവും കൂടി ചേർത്താണ് വളരെ കാര്യമായ മാനസിക പിരിമുറുക്കമുള്ളപ്പോഴെല്ലാം ഒരു വ്യക്തിയും അവരുടെ തനി സ്വഭാവം കാണിക്കും കാക്ക ഏത് സമയത്തും ഒരേ ശബ്ദമേ ഉണ്ടാക്കുള്ളൂ അല്ലെങ്കിൽ ചുറ്റുപാടുകളുടെ സ്വാധീനമനുസരിച്ച് അതിൻ്റെ ശബ്ദത്തിൽ അല്പസ്വല്പം വ്യതിയാനമേ ഉണ്ടാവുള്ളൂ ശാന്തമായിരിക്കുന്ന കുയിൽ വസന്തകാലം വരുമ്പോൾ അതിൻ്റെ ഒറിജിനൽ ശബ്ദം ഉണ്ടാക്കും അത് കാക്കയുടെ ശബ്ദം ഉണ്ടാക്കില്ല കാക്കയുടെ കൂട്ടിൽ കിടന്ന് വളർന്ന കുയിലാണെങ്കിൽ പോലും അതിന് കാക്കയുടെ ശബ്ദം ഉണ്ടാക്കാൻ സാധിക്കില്ല ഇവിടെയാണ് മനുഷ്യരെ വിലയിരുത്താനുള്ള അവസരം നമ്മൾ ഉപയോഗിക്കേണ്ടത് ക്രൈസിസ് വരുമ്പോൾ സംഘർഷം വരുമ്പോൾ ഓരോ മനുഷ്യനും എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് അറിഞ്ഞ് അവരെക്കുറിച്ച് വിലയിരുത്താൻ നമുക്ക് സാധിക്കണം